ഭാരതീയ ചിന്താധാരയുടെ സമഗ്രമായ ശാസ്ത്രീയ ചൈതന്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ കർത്തവ്യത്തിൽ സാമവേദത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രഭാഷണത്തിലൂടെ Indian institute of scientific heritage ആഗ്രഹിക്കുന്നത് വേദങ്ങൾ അപൗരുഷേയങ്ങളാണ് വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാർ മന്ത്രദ്രഷ്ടാക്കളാണ് സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകാം എങ്ങനെയാണ് മന്ത്രത്തെ കാണുന്നത് ഋഷിവര്യന്മാർ എങ്ങനെയാണ് മന്ത്രദ്രഷ്ടാക്കളാവുന്നത് വസ്തുത വളരെ വ്യക്തമാണ് പ്രപഞ്ച ചൈതന്യത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്വബോധമുള്ള സെൽഫ് കോൺഷ്യസ് എന്ന അത്യന്താധുനിക ശാസ്ത്രം പറയുന്ന ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഓരോ പ്രതിഭാസത്തെയും കണ്ണുകൊണ്ട് കണ്ട് മസ്തിഷ്കം കൊണ്ട് മനനം ചെയ്ത് വിശകലനം ചെയ്ത് പഠിച്ച് അതിനെ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് വിവരിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ആ പ്രപഞ്ച ചൈതന്യത്തെ കണ്ട ഋഷിവര്യന്മാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് മന്ത്രങ്ങൾ അപൗരുഷേയങ്ങളാകാൻ കാരണം ഓരോ മന്ത്രവും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ വിവരണമായതുകൊണ്ട് ആരെഴുതിയെന്നോ എപ്പോൾ എഴുതിയെന്നോ ഏത് വ്യക്തിയെക്കുറിച്ച് എഴുതിയെന്നോ വ്യക്തമാക്കേണ്ടത് ആവശ്യമില്ല കാരണം പ്രപഞ്ച ചൈതന്യം സഹസ്രാബ്ദങ്ങളല്ല ലക്ഷാധിപതി വർഷങ്ങളല്ല കോടാനുകൂടി വർഷങ്ങൾ billions and billions of light years have lapsed since this universe has created എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇവിടെയുണ്ട് ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ അസ്തിത്വം വിവരിക്കാൻ തുടങ്ങിയിട്ട് കാലം അനവധിയായതുകൊണ്ട് വേദങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ചോ അതെഴുതിയ മഹർഷി വര്യന്മാരെക്കുറിച്ചോ വ്യക്തമാക്കുന്നതിനേക്കാൾ ഉപരി മന്ത്രങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ സന്ദേശവും അത് ശരീരത്തിലും മനസ്സിലും നെർവസ് സിസ്റ്റത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളുമാണ് ഏറ്റവും പ്രാധാന്യമെന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം ഋഷിവര്യന്മാർ മന്ത്രത്തെ അപൗരുഷേയം എന്ന് പറയുവാൻ കാരണം ഋഗ്വേദ മന്ത്രങ്ങളെക്കുറിച്ച് ആദ്യത്തെ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി രണ്ടാമത്തെ പ്രഭാഷണത്തിൽ യജുർവേദത്തെ കുറിച്ച് അനവധി അനവധി ശാഖകളുള്ള രണ്ട് വേദങ്ങളാണ് ഋഗ്വേദവും അതുപോലെ തന്നെ യജുർവേദവും യജുർവേദത്തിൻ്റെ ശാഖകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് നൂറ്റി എട്ടോളം ശാഖകൾ യജുർവേദത്തിനുള്ളത് കൊണ്ട് യജുർവേദത്തെ തന്നെ യജുർവേദ വൃക്ഷം എന്ന് പറയുന്നു എന്ന് വ്യക്തമാക്കുകയുണ്ടായി ഇപ്പോൾ സാമവേദത്തെക്കുറിച്ചറിയണം സാമവേദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചറിയണം ഭാരതീയരായി ജനിച്ച നൂറിൽ പരം കോടി ജനതതിയിൽ ഏതാണ്ട് നൂറിനും ആയിരത്തിനും ഇടയ്ക്ക് വ്യക്തികൾ മാത്രമേ സാമവേദം കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ അവർ പഠിക്കാൻ വേണ്ടി കേട്ടതാകണം അത് അങ്ങനെയുള്ള ഒരു വൈദിക ശാഖ വേദമന്ത്രങ്ങൾ അത് കേൾക്കുമ്പോൾ പോലും ഭാരതീയ ചിന്താധാരയുടെ അവിഭാജ്യ ഘടകമായ മൂന്നാമത്തെ വേദമായ വേദത്രയി എന്ന് പറയുന്ന വേദങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വേദമായ സാമവേദത്തിൻ്റെ മന്ത്രമാണ് ഇത് എന്നറിയുവാൻ ഇന്ന് എത്രത്തോളം ഭാരതീയർക്ക് സാധിക്കുമെന്ന് വ്യക്തമല്ല ഏതായാലും കേരളത്തിൽ സാമവേദം അറിയുന്നവരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് യജ്ഞവൽക്യ ശിക്ഷാപ്രകാരം സാമവേദം ചൊല്ലുന്ന ഏതാനും വേദജ്ഞാനികൾ തിരുവനന്തപുരത്തുണ്ട് ശൗനക ശിക്ഷപ്രകാരം സാമവേദം ചൊല്ലുന്ന ഏതാനും നമ്പൂതിരിമാര് ഉത്തര കേരളത്തിലുമുണ്ട് സാമവേദ പഠനം അത്രയും എളുപ്പമുള്ള ഒരു മാർഗമല്ല ഋഗ്വേദവും യജുർവേദവും സാമാന്യ തപസ്സുകൊണ്ട് പ്രാപ്യമാണെങ്കിൽ സാമവേദം അത്രയും എളുപ്പത്തിൽ ലഭ്യമല്ല എന്ന് പറയുവാൻ കാരണം പതിനാല് സ്വരങ്ങൾ മുകളിലേക്കും താഴത്തേക്കും പോകുന്ന ആ പരിശീലനം ലഭിക്കേണ്ടത് ബാല്യകാലം മുതൽക്ക് തന്നെയാണ് സപ്തസ്വരങ്ങളിലൂടെ സംഗീതം അഭ്യസിക്കുമ്പോൾ ആ ഏഴ് സ്വരങ്ങളെ മുകളിലേക്കും ചുവട്ടിലേക്കും കൊണ്ടുവരാൻ ഏതു വേദമാണോ അടിസ്ഥാനമായിട്ടുള്ളത് ആ ഗാന്ധർവ വേദം സാമവേദത്തിൻ്റെ ഉപവേദമാണ് സാമവേദത്തിൽ ഈ കാസറ്റിൻ്റെ മറുവശത്ത് ചൊല്ലിയിരിക്കുന്ന സാമഗാനങ്ങൾ ഏഴ് സാമഗാനങ്ങളും സപ്തസ്വരങ്ങളെ അടിസ്ഥാനമാക്കി ചൊല്ലിയിരിക്കുന്നതാണ് അതിപ്രഗത്ഭരായ വേദപണ്ഡിതന്മാർ ഈ സാമവേദത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം സാമവേദത്തിൻ്റെ അടിസ്ഥാന ശിലകളുടെ ഒരു പദം പോലും ഭാരതീയർക്ക് വ്യക്തമായിട്ടറിയാമോ എന്ന് സംശയമായ അവസ്ഥയിൽ ഈ വൈദിക ചിന്താധാരയാണ് ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനം എന്നുദ്ഘോഷിക്കുന്ന നമുക്ക് ആ വേദത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ കാസറ്റിലൂടെ ഈ പ്രഭാഷണത്തിലൂടെ Indian institute of scientific heritage താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സാമവേദത്തിന് എത്ര ശാഖകളാണുള്ളത് സാമവേദം ഒരൊറ്റ വേദമായിട്ട് കാണുമെങ്കിലും അനവധി അനവധി ഋഷിവര്യന്മാർ ആ വേദത്തിൽ പ്രയും വേദ എന്ന് പറയുന്ന പ്രധാന വേദത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി ആ മാറ്റങ്ങളും റിഫൈൻമെൻറ്റും അഡീഷനും ലിറ്റിൽ ബിറ്റ് ഡെലീഷനും നടത്തിയതിന് ശേഷമാണ് സാമവേദത്തെ ഡിഫറൻറ്റ് റിസെൻഷൻസ് ആക്കിയിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആക്കിയിട്ട് തിരിച്ചത് അപ്രകാരം സാമവേദത്തിന് ആയിരം ശാഖകളുണ്ടെന്ന് വിഷ്ണുപുരാണവും വായുപുരാണവും പത്മപുരാണവും പറയുന്നു ഈ ശാഖകളുടെ സംഖ്യ സംഖ്യയിൽ അല്പസ്വല്പം വ്യത്യാസം വരാമെങ്കിലും സാമവേദ ശാഖകളുടെ എണ്ണം അനവധിയാണ് എന്ന് വ്യക്തമാണ് ഈ ആയിരം ശാഖകളുള്ള സാമവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ശാഖകൾ എണ്ണമാണെന്ന് പറയപ്പെടുന്നു ഈ പതിമൂന്ന് പ്രധാനപ്പെട്ട ശാഖയിൽ ഇന്ന് ലഭ്യമായ ശാഖ കൗതുമ ശാഖ ജൈമിനീയ ശാഖ രാണായണീയ ശാഖ ഈ മൂന്നെണ്ണമാണ് സാമവേദത്തിൻ്റെതായിട്ട് ലഭ്യമായിട്ടുള്ളത് അല്പം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ് മറ്റുള്ള വേദശാഖകൾ എവിടെ പോയി ഭാരതീയര് ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന ശിലകളായി വർത്തിച്ചിരുന്ന വേദങ്ങളുടെ ശാഖകൾ ലോക ലോകത്തൊരു സ്ഥലത്തും കാണാതിരുന്നിട്ടും അത് എത്രയുണ്ടെന്നറിയാനോ എത്രയുണ്ടെന്നറിയിക്കുവാനോ പഠിക്കുവാനോ ശ്രമിക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോകുന്ന ഭാരത സംസ്കൃതിയുടെ വക്താക്കൾ പോലും ദുഃഖിക്കുവാൻ കാരണമാകാൻ ഇടയുള്ള ഒരു വസ്തുത ഈ മൂന്ന് ശാഖകൾ മാത്രമേ സാമവേദത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതായിട്ടുള്ളൂ ആ സാമവേദത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളാണുള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളിലും ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് മന്ത്രങ്ങൾ സാമഗാനം ആലപിക്കുമ്പോൾ സാമവേദം ചൊല്ലുമ്പോൾ വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് സാമവേദം പൂർണ്ണമായിട്ടും ചൊല്ലുന്ന അവസരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് മന്ത്രങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തേഴ് മന്ത്രങ്ങൾ വീണ്ടും ചൊല്ലേണ്ടത് ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് അഥവാ വീണ്ടും ചൊല്ലുന്ന പുനരുക്തികൾ എന്ന് പറയുന്ന വേദമന്ത്രങ്ങൾ ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത് ഇതിൽ നൂറ്റി അഞ്ച് മന്ത്രങ്ങൾ ഒഴികെയുള്ള എല്ലാ മന്ത്രങ്ങളും ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്നതാണ് ഋഗ്വേദീയ മന്ത്രങ്ങളെ ശാമഗാന രൂപത്തിൽ ആലപിക്കുന്നതാണ് ശാമവേദം അതുകൊണ്ട് സാമവേദത്തിൽ വിവരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചിറങ്ങുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാകും ഋഗ്വേദത്തിലെ ഈ ആയിരത്തി അഞ്ഞൂറിൽ പരം മന്ത്രങ്ങളിൽ എന്താണോ വിവരിക്കുന്നത് അത് തന്നെയാണ് സാമവേദത്തിൽ വിവരിക്കുന്നത് അതിൻ്റെ പ്രത്യേകം അർത്ഥങ്ങൾ അന്വേഷിച്ചിറങ്ങേണ്ടതായിട്ടില്ല ഈ മന്ത്രങ്ങളെ സാമവേദത്തിൽ പൂർവാർച്ചികമെന്നും ഉത്തരാർച്ചികമെന്നും ഭാഗിച്ചിരിക്കുന്നു പൂർവാർച്ചികത്തിനും ഉത്തരാർച്ചികത്തിനും മധ്യത്തിൽ ഒരു ചെറിയ ഭാഗവും കൂടിയുണ്ട് ഇതിനെ മഹാനാമ്യർച്ചകം എന്നും പറയാറുണ്ട് ഇപ്രകാരം ഋഗ്വേദീയ മന്ത്രങ്ങളെ മൂന്നായിട്ടാണ് മൂന്ന് ചാപ്റ്റർ അഥവാ മൂന്ന് ഖണ്ഡങ്ങളായിട്ട് അർച്ചികങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി സാമവേദത്തിനുള്ളത് അഗ്നിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളെല്ലാം ചേർത്ത് ആഗ്നേയ കാണ്ഡം എന്ന സാമവേദ മന്ത്രം ആലപിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രനെ സ്തുതിക്കുന്ന എല്ലാ സ്തുതികളും സാമഗാനങ്ങളും ഒരുമിച്ച് ചേർത്ത് ഐന്ദ്രപർവം അല്ലെങ്കിൽ ഇന്ദ്രഖണ്ഡമുണ്ട് അതുപോലെ തന്നെ ഭവമാന ഖണ്ഡം എന്ന് പറയുന്നതും ഭവമാന സോമനെ സ്തുതിക്കുന്നതായ സാമഗാനങ്ങൾ അപ്രകാരം ക്രൂഡീകരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റവും ഇന്ന് നിലവിലുണ്ട് സാമവേദത്തിൻ്റെ പ്രത്യേകത ആ മന്ത്രങ്ങളുടെ സന്ദേശത്തിനേക്കാൾ ഉപരി ആ മന്ത്രങ്ങൾ ആലപിക്കുമ്പോൾ അവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആലാപനത്തിലുണ്ടാകുന്ന വേവ്സ് അഥവാ തരംഗങ്ങളാണ് സാമവേദം ആലപിക്കുന്നത് തന്നെ ഒരു സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അത്യുജ്വലവും അതിനിഷ്കർഷവുമായ നിയമാവലികളിലൂടെ ഉദാത്തവും അനുദാത്വവും സ്വരിതവും രേഭവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സാധാരണക്കാർക്ക് സാമവേദം കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ശൈലിയാണ് ഓർമ്മ വരാൻ സാധ്യതയുള്ളത് പക്ഷേ സാമവേദം ചൊല്ലുന്നതും ഒരു വഞ്ചിപ്പാട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം സാമഗാന ആലാപനത്തിൻ്റെയും അതിൻ്റെ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും കാഠിന്യം അതിബൃഹത്താണ് ഈ സാമഗാനങ്ങളെ ഞാൻ സാമഗാന ആലാപനത്തിനു ശേഷം ഒരു വിവരണവും കൂടി കൊടുത്തിട്ടുണ്ട് ഈ സാമഗാനങ്ങളെ ഗ്രാമഗേയ ഗാനങ്ങളെന്നും അരണ്യഗേയ ഗാനങ്ങളെന്നും ഊഹഗാനങ്ങളെന്നും ഊഹ്യഗാനങ്ങളെന്നും വിവരിച്ചിട്ടുണ്ട് ഗ്രാമാന്തരീക്ഷത്തിൽ യാഗം നടത്തുന്ന സമയത്ത് ആ യാഗത്തിലെ ഒരു പ്രധാന പുരോഹിതനാണ് ഉദ്ഘാതാവ് ആ വാക്കിൻ്റെ അർത്ഥം ഗാനം ആലപിക്കുന്ന ആൾ ഏത് ഗാനമാണ് യജ്ഞത്തിൽ ആലപിക്കാറുള്ളത് സ്വാഭാവികമായും സാമഗാനങ്ങളാണ് എല്ലാ യജ്ഞത്തിലും ആലപിക്കാറുള്ളത് സാമഗാനം യജ്ഞത്തിൽ ആലപിക്കുന്നതിന് ഒരു കാരണവും യജ്ഞത്തെക്കുറിച്ച് ചടങ്ങുകളെക്കുറിച്ച് വിവരിച്ച ഋഷിവര്യന്മാർ പറയുന്നുണ്ട് പ്രപഞ്ച ചൈതന്യത്തിന് ഏതാഹൂതിയാണോ കൊടുക്കുന്നത് ആ പ്രപഞ്ച ചൈതന്യത്തെ ഓരോ വൈദിക നാമധേയത്തിൽ വിവരിക്കുന്നുണ്ട് ആ വൈദിക നാമധേയത്തിൽ വിവരിക്കുന്നതായ ഈശ്വരന് അല്ലെങ്കിൽ പ്രപഞ്ച ചൈതന്യത്തിനെ ആവാഹിച്ച് ആ ആവാഹിച്ച മൂർത്തിക്ക് അഗ്നിയിലൂടെ കൊടുക്കുന്ന യജ്ഞം അഥവാ ഹവിസ് അല്ലെങ്കിൽ ഘൃതം അല്ലെങ്കിൽ പാല് ഏതാണോ അഗ്നിയിൽ ഹോമിക്കുന്നത് അത് സ്വീകരിക്കാൻ വരുന്ന പ്രപഞ്ച ചൈതന്യത്തെ ആനന്ദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യജ്ഞശാലയിലെ ഉദ്ഘാതാവ് എന്ന പാട്ടുകാരൻ സാമഗാനം ആലപിക്കുന്നത് ഉദ്ഘാതാവ് സാമവേദിയായിരിക്കും സാമഗാനം ആലപിച്ചുകൊണ്ടേയിരിക്കും യജ്ഞശിഷ്ടം സ്വീകരിക്കാൻ വരുന്ന ദേവന്മാര് യജ്ഞാഹൂതികൾ സ്വീകരിക്കാൻ വരുന്ന ദേവന്മാര് അത് സ്വീകരിക്കുന്ന സമയത്ത് ഈ ഗാനം ആലപിച്ച് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് യജ്ഞം നടത്തുന്നവരുടെ വിചാരങ്ങളും വിശ്വാസങ്ങളും ഇപ്രകാരം ഗ്രാമ ഗ്രാമാന്തരീക്ഷത്തിൽ സർവരുടെയും സാന്നിധ്യത്തിൽ ആനന്ദത്തിമർപ്പോടുകൂടി നടത്തുന്ന യജ്ഞത്തിലെ സാമഗാനം ആലപിക്കേണ്ടത് ഗ്രാമകീയ ഗാനങ്ങളാണ് അതേ സ്ഥാനത്ത് വാനപ്രസ്ഥത്തിന് പോകുന്ന സന്യാസി അല്ലെങ്കിൽ ഋഷിവര്യൻ ആരണ്യത്തിൽ വനത്തിൽ അനവധി യജ്ഞങ്ങൾ നടത്തേണ്ടതുണ്ട് പ്രധാനമായും മോക്ഷപ്രാപ്തിക്കുള്ള യജ്ഞങ്ങളാണ് ഈ സാമവേ വൈദികൻ ആരണ്യത്തിൽ വെച്ച് നടത്തേണ്ടത് അപ്രകാരം അരണ്യത്തിൽ വെച്ച് നടത്തുന്ന യജ്ഞങ്ങളുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തി ആയതുകൊണ്ട് അപ്രകാരമുള്ള യജ്ഞങ്ങൾ ആരണ്യകീയ ഗാനങ്ങൾ എന്ന രീതിയിൽ ആ യജ്ഞത്തിൽ ആലപിക്കപ്പെടുന്നു ആരണ്യകീയ കുറിച്ച് അറിയുന്നവര് സാമവേദികളിൽ തന്നെ വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു ഊഹഗാനങ്ങൾ വളരെ ചെറിയ ശബ്ദത്തിൽ ചൊല്ലുന്നതും ഊഹ്യഗാനങ്ങൾ മനസ്സിൽ മാത്രം ചൊല്ലേണ്ടതുമാണ് എന്ന വിവരണം ലഭിക്കുകയുണ്ടായി ഇപ്രകാരം സാമവേദത്തിൻ്റെ ഡൈവേഴ്സിറ്റി സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാം വിധം നമ്മളുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു സാമവേദത്തിൽ നൂറിൽ പരം മന്ത്രങ്ങളെ സാമവേദത്തിൻ്റെ സ്വതസിദ്ധമായ മന്ത്രങ്ങളായിട്ടുള്ളൂ എങ്കിലും സാമവേദത്തിന് അതിമഹത്തായ ഒരു വിജ്ഞാന ഭണ്ഡാരമുണ്ട് അത് സാമവേദീയ ബ്രാഹ്മണങ്ങളാണ് സാമവേദീയ ബ്രാഹ്മണങ്ങൾ അനവധി എണ്ണമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഹ്മണം താണ്ഡ്യ ബ്രാഹ്മണം എന്നറിയപ്പെടുന്നു ഇരുപത്തിയഞ്ച് അതിഗംഭീരങ്ങളായ അധ്യായങ്ങൾ അടങ്ങുന്ന ഈ താണ്ഡ്യ ബ്രാഹ്മണത്തെ പ്രൗഢഗംഭീരമായ ബ്രാഹ്മണം എന്ന അർത്ഥത്തിൽ തന്നെ പ്രൗഢബ്രാഹ്മണം എന്നും പറയാറുണ്ട് ഇരുപത്തിയഞ്ച് വലിയ അധ്യായങ്ങൾ ഉള്ളതുകൊണ്ട് പഞ്ചവിംശത് ബ്രാഹ്മണം എന്നും അതിന് പറയാറുണ്ട് ചരിത്രപരമായ പശ്ചാത്തലത്തിൽ യജുർവേദീയമായ ശതപഥ ബ്രാഹ്മണത്തെ പോലെയും അഥർവവേദീയമായ ഗോപഥ ബ്രാഹ്മണത്തെ പോലെയും പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന ചരിത്രപരവും സാംസ്കാരികപരവും സാമൂഹികപരവും ശാസ്ത്രപരവുമായ അനവധി വിജ്ഞാനങ്ങൾ സവിസ്തരം നൽകുന്ന ഒരു ബ്രാഹ്മണമാണ് താണ്ഡ്യ ബ്രാഹ്മണം അഥവാ പ്രൗഢബ്രാഹ്മണം പ്രൗഢബ്രാഹ്മണത്തിന് അധ്യായങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത ഗ്രന്ഥത്തെക്കാൾ വലുതായതുകൊണ്ട് അതിനെ ഷഡ് വിംശദ് ബ്രാഹ്മണം എന്ന പ്രത്യേക ശാഖയാക്കി മാറ്റിയിട്ടുണ്ട് ഇരുപത്തിയാറാമത്തെ അധ്യായം എന്ന അർത്ഥം വരുന്ന ഷഡ് വിംശദ് ബ്രാഹ്മണത്തിലും പുരാതന ഭാരതത്തിൻ്റെ ചൈതന്യവത്തായ ശാസ്ത്ര സാംസ്കാരിക സന്ദേശങ്ങളും യാഗയജ്ഞങ്ങളുടെ ചടങ്ങുകളും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അനവധി ഋഷിവര്യന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം ഷഡ്വിംശത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അടുത്തത് ജൈമിനീയ ബ്രാഹ്മണം ജൈമിനീയ ബ്രാഹ്മണത്തിലും ഏതാണ്ട് ഉപനിഷത് സന്ദേശങ്ങൾ പോലെയുള്ള വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത് നാലാമതായിട്ടുള്ളത് ഉപനിഷത് ബ്രാഹ്മണം ഒരു ബ്രാഹ്മണം സാധാരണയായി കർമ്മങ്ങളെയും ക്രിയകളെയും വിവരിക്കുന്ന ഗദ്യഭാഗങ്ങളാകേണ്ടതുണ്ട് ആ ഗദ്യഭാഗങ്ങളെയാണ് ബ്രാഹ്മണങ്ങൾ എന്നറിയപ്പെടുന്നത് ഗദ്യഭാഗങ്ങളാണെങ്കിൽ പോലും ആചാരങ്ങളുടെയും ക്രിയകളുടെയും യജ്ഞഭാഗങ്ങളുടെയും സന്ദേശങ്ങളും അനുഷ്ഠാനങ്ങളും വിവരിക്കുന്നതിലുപരി ഉപനിഷത് ബ്രാഹ്മണം തത്വചിന്തയെക്കുറിച്ച് വിവരിക്കുന്നു തത്വചിന്തയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രധാന ബ്രാഹ്മണമാണ് ഉപനിഷത് ബ്രാഹ്മണം മനസ്സിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചും ഫിലോസഫിക്കൽ ആംഗിളിലൂടെ വിവരിക്കുന്ന സാമവേദീയമായ ഒരു ബ്രാഹ്മണമാണ് ഉപനിഷത് ബ്രാഹ്മണം അടുത്ത ബ്രാഹ്മണം ദേവതാധ്യായ ബ്രാഹ്മണം സാമവേദത്തിൽ വിവരിച്ചിരിക്കുന്ന പല പ്രപഞ്ച ചൈതന്യ ചൈതന്യശക്തികളുടെയും ദേവതാസങ്കല്പവും ദേവതാരൂപവും ദേവതാ ചൈതന്യവും വിവരിക്കുന്ന ബ്രാഹ്മണമാണ് ദേവതാധ്യായ ബ്രാഹ്മണം സാമവേദം ചൊല്ലി സാമവേദ മന്ത്രങ്ങൾ ചൊല്ലി അനവധി ദേവതമാർക്ക് ആഹൂതിയും തർപ്പണവും നൽകാറുണ്ട് ഈ ആഹൂതികളും തർപ്പണങ്ങളും സ്വീകരിക്കാൻ വരുന്ന ദേവതമാരുടെ പേരും സ്വഭാവവും ആ പേരുണ്ടാകാനുള്ള കാരണവുമാണ് ദേവതാധ്യായ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നത് അടുത്തത് സംഹിതോപനിഷത് ബ്രാഹ്മണം സാമവേദീയമായ സംഹിതോപനിഷത് ബ്രാഹ്മണവും തത്വശാസ്ത്രങ്ങൾ വിവരിക്കുന്നവയാണ് വേദലക്ഷണങ്ങൾ സംഹിതാലക്ഷണങ്ങൾ നിരന്തരം അഗാധമായ കൂടി കൂടി നിർവചനത്തിന്റെ നിർവചനത്തിൻ്റെ കൂടി നൽകുന്ന ഒരു ബ്രാഹ്മണമാണ് സംഹിതോപനിഷത് ബ്രാഹ്മണം അടുത്തതായിട്ടുള്ളത് വംശബ്രാഹ്മണം സാമവേദീയരായ വൈദിക പണ്ഡിതരുടെ ഋഷിവര്യന്മാരുടെ സാമവേദത്തിൻ്റെ രചനയ്ക്കും വളർച്ചയ്ക്കും വികാസത്തിനും ആചാരങ്ങൾക്കും സംഭാവന നൽകിയ ഏതാണ്ട് അൻപതിൽ പരം ഋഷിവര്യന്മാരുടെ വംശം ഒന്നിനു ശേഷം ഒന്നായിട്ട് ഓരോ ഋഷിവര്യന്മാരും ആരുടെ പുത്രന്മാരായിരുന്നു ആ ഋഷിവര്യന്മാരുടെ പുത്രന്റെ പേരെന്ത് അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരെന്ത് അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരെന്ത് എന്നുള്ള ക്രമത്തിൽ സാമവേദീയ ഋഷിവര്യന്മാരുടെ വംശത്തെക്കുറിച്ച് വിവരിക്കുന്ന ബ്രാഹ്മണമായതുകൊണ്ടാണ് ഈ ബ്രാഹ്മണത്തെ വംശബ്രാഹ്മണം എന്ന് പറയുന്നത് അടുത്തത് സമവേദീയമായ ആർഷബ്രാഹ്മണം ആർഷേയ ബ്രാഹ്മണം എന്നും ഇതിനെ പറയാറുണ്ട് വിവിധ തരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചടങ്ങുകളുടെ ഒരു ലഘു വിവരണമാണ് ആർഷേയ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നത് അടുത്തത് സാമവിധാന ബ്രാഹ്മണം സാമവിധാന ബ്രാഹ്മണത്തിൽ മറ്റ് ബ്രാഹ്മണങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേക വിഷയം വിവരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സാമവിധാന ബ്രാഹ്മണം ഏതാനും പേജുകൾ മാത്രമുള്ള ഒരു ലഘു ഗ്രന്ഥമാണ് ഇതിൽ അമാനുഷികവും നയനങ്ങൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്തതും ആയിട്ടുള്ള പ്രപഞ്ചശക്തികളെ നമ്മൾ സ്വാഭാവിക ഭാഷയിൽ ഭൂതപ്രേതാദികൾ എന്ന് പറയുന്നത് പോലെയുള്ള പ്രപഞ്ച ചൈതന്യത്തെ സെൻസസിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്ത അനലൈസ് ചെയ്യാൻ സാധിക്കാത്ത സ്റ്റിമുലേഷന് വിധേയമാകാത്ത കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്ന ഒരു ലഘുബ്രാഹ്മണം സമവേദത്തിൻ്റെതായിട്ടുണ്ട് ഇപ്രകാരം ഉള്ള ഒരു പ്രത്യേക ബ്രാഹ്മണം മറ്റൊരു വേദത്തിനുമില്ല സാമവേദത്തിന് മാത്രമേ ഉള്ളൂ ഈ വേദ ഈ ബ്രാഹ്മണത്തെ സാമവിധാന ബ്രാഹ്മണം എന്ന് പറയുന്നു അടുത്തത് പ്രസിദ്ധമായ ചാന്തോക്യ ബ്രാഹ്മണമാണ് ചാന്തോക്യ ബ്രാഹ്മണത്തിലും താണ്ഡ്യബ്രാഹ്മണത്തെ പോലെ അഥവാ പ്രൗഢബ്രാഹ്മണത്തെ പോലെ ഷഡ്വിംശ ബ്രാഹ്മണത്തെ പോലെയും അനവധി യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും പ്രത്യേകതയും ഓരോ യാഗത്തിലും ആലപിക്കേണ്ടതായ യാഗമന്ത്രങ്ങളുടെ പ്രത്യേകതയും വിവരിക്കുന്നുണ്ട് ചാന്തോക്യ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ് ചാന്തോക്യ ഉപനിഷത്ത് ചാന്തോക്യ ബ്രാഹ്മണം പ്രൗഢഗംഭീരമായ അനവധി അധ്യായങ്ങളുള്ള ഒരു ബ്രാഹ്മണമാണ് ബ്രാഹ്മണത്തോടൊപ്പം അതിൻ്റെ മധ്യത്തിലായിട്ട് ഏതാനും പ്രപാഠകങ്ങളായിട്ട് ഏതാനും ഭാഗങ്ങളായിട്ട് വരുന്നതാണ് ചാന്തോക്യ ഉപനിഷത്ത് ഈ ബ്രാഹ്മണങ്ങൾക്ക് ശേഷം മറ്റു വേദങ്ങളിൽ പ്രത്യേകിച്ചും ഋഗ്വേദത്തിലും യജുർവേദത്തിലും ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ആരണ്യകങ്ങൾ വരാറുണ്ട് സാമവേദത്തിലാകട്ടെ സാമവേദ ബ്രാഹ്മണങ്ങൾക്ക് ശേഷം സാമവേദീയമായ ആരണ്യകങ്ങളില്ല ഇപ്രകാരം ആരണ്യകങ്ങളില്ലാത്ത ഒരു വേദം ഏതാണ് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അത് സാമവേദമാണ് പക്ഷേ ആരണ്യകങ്ങളുടേതായ വിഷയങ്ങൾ വിവരിക്കുന്നത് ഈ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേക ആരണ്യകങ്ങളില്ലെങ്കിലും ബ്രാഹ്മണങ്ങളുടെ ഭാഗമായി ആരണ്യക വിഷയങ്ങൾ വിവരിക്കുന്ന ഈ ബ്രാഹ്മണങ്ങളുടെ പ്രത്യേകതയാണ് ഈ ബ്രാഹ്മണങ്ങൾക്കു ശേഷം അല്ലെങ്കിൽ ചില ബ്രാഹ്മണങ്ങളുടെ ഭാഗമായിട്ട് സാമവേദത്തിൻ്റെ ഉപനിഷത്തുക്കൾ വരുന്നു പതിനാറ് അതിപ്രഗത്ഭമായ പ്രസിദ്ധമായ താത്വിക ചിന്തയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പതിനാറ് ഉപനിഷത്തുക്കളാണ് സാമവേദത്തിൻ്റെതായിട്ടുള്ളത് ഈ സാമവേദീയ ഉപനിഷത്തുക്കൾ തത്വശാസ്ത്രത്തിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഈശ്വര ചിന്തയുടെയും അഹം എന്ന സ്വബോധത്തിൻ്റെയും എല്ലാം വിവരണങ്ങൾ നൽകുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി ഋഗ്വേദം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സന്ദേശം എന്താണ് പ്രജ്ഞാനം ബ്രഹ്മ അറിവ് ഈശ്വരനാണെന്നുള്ളതാണ് ഋഗ്വേദത്തിൻ്റെ സന്ദേശം അഹം ബ്രഹ്മാസ്മി എന്നിൽ വർത്തിക്കുന്ന ചൈതന്യം എന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ചൈതന്യം എൻ്റെ ഓരോ സെല്ലിലും ഓരോ ടിഷ്യൂവിലും ഓരോ ഓർഗനിലും ഏത് ചൈതന്യമാണോ പ്രവർത്തിക്കുന്നത് ആ ചൈതന്യത്തെ അഹം ബ്രഹ്മാസ്മി എന്ന മഹത്വാക്യത്തിലോടുകൂടി വിവരിക്കുന്ന വേദമാണ് യജുർവേദം സാമവേദത്തിൽ വിവരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് തത് അതേ മഹത്തായ പ്രപഞ്ച ചൈതന്യമാണ് നിന്നിൽ വർദ്ധിക്കുന്നത് എന്ന് ശിഷ്യനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ കാരണം വൈദിക ചിന്താധാരകൾ അന്ധവിശ്വാസങ്ങളുടെയോ അനാചാരങ്ങളുടെയോ ഒന്നും ഉറവിടമല്ല ശുദ്ധ ശാസ്ത്രീയമായ സന്ദേശത്തിൻ്റെ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ യൂണിവേഴ്സൽ എനർജിയുടെ self conscious and self awareness ഉള്ള പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അതേ ഒരു അംശമാണ് നിന്നിൽ വർദ്ധിക്കുന്നത് എന്ന് ശിഷ്യന്മാരോട് വിവരിച്ചു കൊടുക്കാൻ പാകത്തിന് ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന വേദമേതാണ് അത് സാമവേദമാണ് എന്ന് യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അഥർവവേദത്തിൻ്റെ സന്ദേശം അയമാത്മാ ബ്രഹ്മ ഈ ആത്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗം എന്ന് കേനോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യക്ഷുഷാ ഏന ചക്ഷുഷി പശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല കണ്ണിനെ കാണിപ്പിക്കുന്ന ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക തതിതം അത് തന്നെയാണ് നയിതം അത് മാത്രമല്ല എന്ന് മനസ്സിലാക്കി ഉപാസതേ ഉപാസിക്കുക എന്ന് പറയുന്ന ആ പ്രപഞ്ച ഭാഗമായ ബ്രഹ്മചൈതന്യത്തെ വിവരിക്കുന്നതായ ഋഗ്വേദങ്ങളും യജുർവേദങ്ങളും സാമവേദങ്ങളും അഥർവവേദങ്ങളും ഇത് പ്ലൂരലായിട്ട് പറയാൻ കാരണം ബഹുവചനത്തോടുകൂടി പറയാൻ കാരണം ഓരോ വേദവും അനവധി അനവധി ശാഖകളോടുകൂടി ഋഷിവര്യന്മാർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അർപ്പിച്ചതാണ് ഋഗ്വേദം എഴുതി ഏതാണ്ട് ഏഴായിരം വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ആധുനിക ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ ഏഴായിരം വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്ന ഭാരതീയർ വിശ്വാമിത്രനും ഗൗതമ മഹർഷിക്കുമെല്ലാം മുന്നൂറ്റി അൻപതാമത്തെയോ നാന്നൂറാമത്തെയോ തലമുറയാണ് അനാദിമധ്യാന്തമനന്തവീര്യം നന്ദം ന മധ്യം ന പുനസ്തവാദിം എന്ന് വിശ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞ അതേ ഭാഷയിൽ തുടക്കവും മധ്യവും അവസാനവും അറിയാത്ത വൈദിക ചിന്താധാരയുടെ വിജ്ഞാന ഭണ്ഡാരങ്ങൾ കഴിഞ്ഞ തലമുറകളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്കും അടുത്ത തലമുറകളിലേക്കുമായി കൈമാറ്റം ചെയ്യപ്പെട്ടു ഒരേ ദീപം ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം ഒരു മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തിജ്വലിക്കുന്ന സൂര്യദേവന് വിളക്ക് വെച്ച ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകളും എന്തി നടക്കുന്ന ഭാരതീയരുടെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വിശ്വാമിത്ര ആദി ഋഷിവൈദ്യന്മാരുടെ ഏതാണ്ട് നാനൂറാമത്തെ തലമുറയെങ്കിൽ ആ വംശത്തിൻ്റെ ആ ഗോത്രത്തിൻ്റെ ആ സൂത്രത്തിൻ്റെ ചരടിൻ്റെ കണ്ണികളായി വർത്തിക്കാൻ സാധിച്ച നമുക്ക് ചിരപുരാതനമായ ഒരു ധർമ്മത്തിൻ്റെ ചൈതന്യം തലമുറകൾ തലമുറകൾ കൈമാറി വന്ന ആ ചൈതന്യം അടുത്ത തലമുറയിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുണ്ട് ഭാരതീയ സംസ്കൃതിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏത് ചിന്താധാരയെയും മാറ്റി നിർത്തി ചൈതന്യവത്തായ കർമ്മമണ്ഡലവും ചൈതന്യവത്തായ ജ്ഞാനമണ്ഡലവും ചൈതന്യവത്തായ പുണ്യമണ്ഡലവും ചേർത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സമഗ്രമായ ഒരു വീക്ഷണം ഒരു പ്രവർത്തന രീതി ഒരു ചുറ്റുപാടുകൾ അതുപോലെ തന്നെ കർമ്മമണ്ഡലം എല്ലാം കൂടി ചേർത്ത് വൈദിക ചിന്താധാരയെയും വൈദിക ഗ്രന്ഥത്തെയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയുകയും കാണുകയും ചെയ്യേണ്ട ധാർമ്മിക ബാധ്യത ഇന്നത്തെ തലമുറകൾ കൊണ്ട് ലോകമെമ്പാടും ഭാരതീയ ചിന്താധാരകളാ ആദരിക്കപ്പെടുന്ന ഈ വേളയിൽ ഒരു നൂറ് കോടി ജനത ഈ ചിന്താധാരയുടെ പൈതൃകത്തിൻ്റെ വാഹകരായി വർത്തിക്കുമ്പോൾ അവർ സമസ്ത ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും അജ്ഞരാവുന്നത് അവഹേളനാത്മകമാം വിധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് കാരണമാകേണ്ടതാണ് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എൻ്റെ പൈതൃകത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഈ നാല് വേദങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപാംഗങ്ങളും അതുപോലെ തന്നെ മഹാപുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളും ചേർത്ത് നമ്മളുടെ കയ്യിലേക്ക് തന്ന ഋഷിവര്യന്മാരെ സ്തുതിച്ചുകൊണ്ട് സാമവേദത്തിൻ്റെ ഏതാനും വരികൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എവിടെയെങ്കിലും ജീവിതത്തിൽ സമവേദത്തിൻ്റെ സമഗാനാലാപനം കേൾക്കുവാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതമെമ്പാടും ഒരേ ശ്രുതിയിൽ ആരംഭിച്ച സാമഗാനം ഇന്നും അതേ ശ്രുതിയിൽ തന്നെ ആലപിക്കപ്പെടുന്നു അത് കേൾക്കുവാൻ ഭാഗ്യം കിട്ടുന്നത് ലോക ചരിത്രത്തിൽ അസംഭാവ്യമല്ലെങ്കിലും അത്ഭുതകരമാം വിധം ഒരു ലോകാത്ഭുതമായി വർത്തിക്കണം നിങ്ങൾക്കെല്ലാവർക്കും സാമഗാനാലാപനം കേൾക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിനീത പ്രണാമം